ഇന്ദ്രശുദ്ധോ ഹി നോരയിം ശുദ്ധോ ശുദ്ധോ വൃത്രാണി ജിഘ്നസേ ശുദ്ധോ വാജം സിഷാസസീ ഇന്ദ്രശുദ്ധോ ഹി നോരയിം ശുദ്ധോ രത്നാനി ശുദ്ധോ വൃത്ര त्राणि जिघ्नसे शुद्धो वाजं इन्द्रशुद्धो हि नो रयिं शुद्धो रत्नानि दाशुषे शुद्धो वृत्राणि जिघ्नसे शुद्धो वाजं सिषासी